പ്രിയമുള്ള സഹോദരങ്ങളെ ആരംഭ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് ആ പുണ്യപ്രവാചകർ സ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധു കീർത്തനങ്ങൾ ലോകമെങ്ങും പറഞ്ഞുകൊണ്ടിരിക്കുകയും അള്ളാഹു മറ്റേഹം കണ്ടുകൊണ്ടാണ് അർപ്പിച്ചത് ഹുബൈബ് റലി വരെ പ്രവാചകർ അങ്ങനെ നബിനോട് അബൂ സുഫിയാൻ അദ്ദേഹത്തോട് ചോദിച്ചു യാ സയ്യിദ് അൻഷദക്കല്ലാ അള്ളാഹുവിനെ മുൻനിർത്തി ദൈവത്തിനെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു അൻ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി അന്നവിനോട് മഹാൻ അബൂ സുഫിയാൻ റതിയല്ലാഹു തആലാന്നു അന്ന് കുഫാറുകളുടെ നേതാവാണ് അദ്ദേഹം ചോദിക്കുകയാണ് ഇന്ന് ഈ സ്ഥാനത്ത് മരണത്തോട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് സൈദിബിരുദ്ധത്തിന് റളിയല്ലാഹു തആലാന്നുവിനെ വധിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് കുഫാറുകളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഈ സമയത്താണ് സൈദിബിരുദ്ധത്തിന് റളിയല്ലാഹു തആലാന്നു അൻഹു പറയുന്നത് അബൂ സുഫിയാന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു അബൂ സുഫിയാൻ ചോദിക്കുകയാണ് ഈ സമയത്ത് ഏതാനും നിമിഷങ്ങൾക്കകം നീ വധിക്കപ്പെടാൻ പോവുകയാണ് അതുകൊണ്ട് ആന ഫീ അഹ്ലിക വ അന്ന മുഹമ്മദൻ ഇൻദനാ മകാനക നീ നിന്റെ വീട്ടിൽ പോയിട്ട് സുഖമായിട്ടിരിക്കുകയും നീ നിന്റെ വീട്ടുകാരിലാണെന്ന് സങ്കല്പിക്കുകയും നിന്റെ മുഹമ്മദിനെ നിന്റെ സ്ഥാനത്ത് ഞങ്ങൾ വധിക്കുകയും ചെയ്യുന്നുണ്ടത് അത് നീ ഇഷ്ടപ്പെടുമോ എന്ന് സെയ്ദ് റതി അള്ളാഹു അന്നവിനോട് ചോദിച്ചു സെയ്ദ് ബിരുദ്ധസിന റതി അള്ളാഹു തആല അന്നവിനോട് ചോദിച്ചപ്പോ സെയ്ദ് ബിരുദ്ധസിന റതി അള്ളാഹു തആലാന്ന് പറഞ്ഞത് അബൂ സഫിയാന്റെ മുഖത്ത് നോക്കിയിട്ട് ഏതാനും ഒരു കളവ് പറയാമായിരുന്നു സെയ്ദ് ബിരുദ്ധസിനക്ക് പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അവിടെ നിന്നുള്ള അങ്ങേയറ്റത്തെ സ്നേഹം അവിടെ നിന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് തന്റെ മരണം അതിന് തടസ്സമല്ല ഇഞ്ചിഞ്ചായിട്ട് കൊലപ്പെടുത്താൻ പോവുകയാണ് സെയ്ദ് ബിരുദ്ധത്തിന് ആ സമയത്താണ് ഇത് പറഞ്ഞത് എന്നുകൂടി നമ്മൾ ചിന്തിക്കണം എന്നുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം സെയ്ദ് ബിരുദ്ധത്തിന് റളിയല്ലാഹു എന്ന് പറഞ്ഞു ലാബല്ലാഹി ഒരിക്കലുമില്ല അള്ളാഹുവിനെ തന്നെയാണ് സത്യം മാ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ തുദീഹി പറഞ്ഞു ഇല്ല അബൂ സുഫിയാൻ നിങ്ങൾ എന്നെ ഇഞ്ചിഞ്ചായിട്ട് വധിച്ചാലും ഈ സമയം ഞാൻ എന്റെ മരണം മുന്നിൽ കാണുകയാണ് പക്ഷേ ഞാൻ എൻ്റെ വീട്ടുകാരിലായിട്ട് ഞാൻ എൻ്റെ അഹലുകാരിൽ എൻ്റെ കുടുംബത്തിൽ ഞാൻ അലൈ വസല്ലമ തങ്ങൾ ആ സ്ഥാനത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല എന്ന് സെയ്ദ് ബിരുദ്ധത്തിനാഹു താരാനു തന്റെ മരണസമയത്ത് തന്റെ മരണത്തിന്റെ അല്പം മുമ്പ് അബൂ സുഫിയാന്റെ കുറേശികളുടെ നേതാവാകുന്ന കുഫാറുകളുടെ നേതാവാകുന്ന അബൂ സുഫിയാന്റെ മുഖത്ത് നോക്കി പ്രതികരിച്ചപ്പോഴാണ് അബൂ സുഫിയാൻ പറഞ്ഞത് فوالله ما رأيت من قوم قط أشد حبا لصاحبهم من أصحاب محمد صلى الله عليه وسلم له സെയ്ദ് ബിരുദ്ധസിനയെ അതിനുശേഷം അവിടെ നിന്ന് കൊലപ്പെടുത്തുകയുണ്ടായി ഈ ലോകത്തോട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രധാനിയായ ആ സ്വഹാബി ബദറിലും ഉഹദിലും പങ്കെടുത്ത അൻസാരിയായ സയ്യിദ് ബിനുദ്ദഫിൻ റളിയല്ലാഹു തആല അന്നുബിന്റെ സ്നേഹം പുണ്യനബിനോടുള്ള താൻ മരിക്കുമെന്ന് കണ്ടിട്ടും ഏതാനും നിമിഷങ്ങൾ ഒരു കളവ് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സഹാബത്തിനുണ്ടായിരുന്ന സ്നേഹം അപ്പോഴല്ലേ അബൂ സുഫിയാൻ പറഞ്ഞത് ഇല്ല ഒരിക്കലുമില്ല ഞാൻ കണ്ടിട്ടില്ല ഒരു ജനതയെയും മുഹമ്മദിനെ അവന്റെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ സല്ലാഹു അലൈഹി വസല്ലം അവന്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ ഒരു ജനതയെയും അവരുടെ നേതാവിനെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് അബൂ സുഫിയാൻ ഈ സമയത്താണ് പറഞ്ഞത് ഇങ്ങനെ എത്ര ചരിത്രങ്ങളാണ് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട് വെച്ചിട്ടുള്ളത് നബിസല്ലാഹു അലിഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക അവിടുത്തെ മധുഹ് പറയുക അത് ഏറ്റവും പുണ്യമുള്ള കാര്യമാകുന്നു അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ മാസം ഉപയോഗപ്പെടുത്തണം എപ്പോഴും ഉപയോഗപ്പെടുത്തണം പ്രത്യേകമായി ഈ മാസം നമ്മൾ അതിന് ഉപയോഗപ്പെടുത്തണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു സഹാബിയുടെ ചരിത്രം മാത്രമല്ല നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഴുവൻ സഹാബത്തിന്റെയും ചരിത്രം ഇതായിരുന്നു സ്വന്തം നെഞ്ചും സ്വന്തം മുഖവും നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ വരുന്ന കൂരമ്പുകൾ അവര് അവരുടെ നെഞ്ചും അവരുടെ മുഖവും കാണിച്ച് എതിർത്തവരായിരുന്നു മഹാന്മാരായിരിക്കുന്ന സഹാബിമാർ സുദീഖ് റതിയല്ലാഹു താലാന്നവിന്റെ ചരിത്രം നമുക്കറിയാലോ സുദീർഘമായ ഹിജറയുടെ ചരിത്രത്തിൽ പറയുന്നുണ്ട് പുണ്യറസൂലുല്ലാഹി സ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾക്ക് ഹിജറക്ക് അനുമതി കൊടുത്തപ്പോഴാണ് എല്ലാവരും അപ്പോഴത്തേക്കും മദീനയിൽ ഹിജറ പോയി കഴിഞ്ഞിരുന്നു നബി സലാഹു അലഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അങ്ങനെയാണ് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മദീനയിലേക്ക് പലായനം ചെയ്യുവാനുള്ള അനുവാദം പടച്ചതമ്പുരാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് ഈ സമയത്തോ അപ്പോഴും സന്തത സഹചാരിയാകുന്ന അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു തആല അന്നവിന്റെ വീട്ടിൽ പോയിട്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അബൂബക്കറെ തീർച്ചയായിട്ടും അനുമതി നൽകപ്പെട്ടിരിക്കുന്നു അനുമതി നൽകപ്പെട്ടിരിക്കുന്നു എന്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അന്നവിന്റെ വീട്ടിൽ മുഖം മറച്ചുകൊണ്ട് ചെന്നുവെന്ന മറ്റുള്ളവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കൊല്ലാൻ തീരുമാനിച്ചിട്ടാണ് നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളെ വധിക്കാൻ തീരുമാനമെടുത്തപ്പോഴാണ് ഈ സംഭവം എന്നതുകൂടി നമ്മൾ ഓർക്കണം അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈ വസല്ലമ തങ്ങള് സദീഖുല്ലാഹു താലാന്നുവിനോട് പോയിട്ട് പറഞ്ഞു മതി നൽകപ്പെട്ടിട്ടുണ്ട് പലായനം ചെയ്യാൻ മദീനയിലേക്ക് ഹിജറ പോകാൻ പറയുന്നുണ്ട് അള്ളാഹുത്താന ഇത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ് പറയുന്നുണ്ട് ഒരു ഉച്ച സമയത്താണ് പുണ്യ നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ മുഖം മറച്ചുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നത് ഈ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റതിയല്ലാഹു താലാന്നുവാകുന്ന ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ വീട്ടിലുണ്ട് പക്ഷേ ഞങ്ങൾക്കറിയില്ല എന്താണ് പുണ്യനബി സല്ലാഹു അലൈ വസല്ലമ തങ്ങൾ ഈ സമയത്ത് ഈ ഉച്ച സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ വന്നത് എന്ന് ഞങ്ങൾക്കറിയൂല എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടാകും എന്നവരെല്ലാവരും കരുതി കാരണം പുണ്യനബി സല്ലാഹു അലൈ വസല്ലമ തങ്ങൾ ആ സമയത്ത് വരാറുണ്ടായിരുന്നില്ല ഭൂപക്രതിയാഹു ആരോ പറഞ്ഞു പുണ്യനബി സല്ലാഹു അലൈ വസല്ലമ തങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അന്നവും മനസ്സിലാക്കി എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതല്ലാതെ ഈ സമയത്ത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറി വരിക കയറി വരികയില്ല എന്ന് നേരെ വന്നു പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അന്നുവിനോട് വീട്ടിലേക്ക് കയറാൻ അനുവാദം ചോദിച്ചു ഫഅദിന ലഹു അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അന്ന് പുണ്യ നബിക്ക് അനുവാദം കൊടുത്തു നബിയെ അങ്ങ് കയറി വന്നാലും സിദ്ദീഖ് റളിയല്ലാഹു തആല അന്ന് പറഞ്ഞു നബിയേ ഫിദാഉ ലഹു അബീവ ഉമ്മീ നബിയെ അങ്ങ് കയറി വന്നാലും സുദീഖ്ലാഹു വീട്ടിലേക്ക് പുണ്യനബി സല്ലാഹു അലൈ വസല്ലമ തങ്ങൾ കയറിയിരുന്നു അപ്പോഴാണ് അബൂബക്കർ സുദീഖ് തആല പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വളരെ രഹസ്യമായ ഒരു കാര്യം പറയുവാനുണ്ട് മിൻ നിന്റെ വീട്ടിലുള്ളവരോട് നീ പുറത്തു പോകാൻ പറയണം സിദ്ദീഖ് റളിയല്ലാഹു തആല അന്നു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു നബിയേ ഇന്നമാഹും മഹ്ലുക ബി അബി അൻത യാ റസൂലല്ലാഹ് അറി പറയാണ് സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു പറഞ്ഞു പറയുകയാണ് നബിയെ എൻ്റെ വീട്ടിൽ മറ്റാരുമില്ല അത് അങ്ങയുടെ അഖിലുകാര് തന്നെയാകുന്നു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ അപ്പോഴാണ് കാരണം അള്ളാഹു താല പറഞ്ഞ ഈ രഹസ്യം മറ്റാരും ചോർന്നു പോവാൻ പാടില്ല അങ്ങനെ ചോർന്നു പോയിട്ടുണ്ടെങ്കിലോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുഫാറുകൾ വകവരുത്തും സിദ്ദീഖ് റതി അള്ളാഹു താലാന്നബിനോട് അള്ളാഹുവിന്റെ റസൂൽ രഹസ്യം പറഞ്ഞു സിദ്ദീഖ് അള്ളാഹുവിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി നമ്മളൊരു ജീവിതം മുഴുവനും സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും വിട്ടേച്ചുകൊണ്ട് നാടും നഗരവും എല്ലാം സുഹൃത്തുക്കളെയും വിട്ടേച്ചുകൊണ്ട് നമ്മളേറെ സ്നേഹിച്ചിരുന്ന ഈ മക്ക എന്ന രാജ്യം വിട്ടുകൊണ്ട് നമുക്ക് പോകാൻ പടച്ച തമ്പുരാൻ ദീനുൽ ഇസ്ലാമിന് വേണ്ടിയിട്ട് അനുവാദം നൽകപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് സുദ്ദീഖ് ഈ രഹസ്യം പറയുവാനാണ് നിങ്ങളുടെ അടുക്കൽ ഈ അസമയത്ത് ഈ ഉച്ച സമയത്ത് ഞാൻ വന്നിരിക്കുന്നത് എന്നാര് പറഞ്ഞു പുണ്യനബി സല്ലാഹു അലൈ വസല്ലമ തങ്ങൾ പറഞ്ഞു അങ്ങനത്തെ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ സമയത്തും പുണ്യനബിനോട് കൂടെയുണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈ വസല്ലമ തങ്ങളുടെ വലിയ കൂട്ടുകാരനായിരുന്നു മുമ്പ് തന്നെ ജാഹിലിയത്തിൽ തന്നെ അനുഭവത്തിന് മുമ്പ് തന്നെ അതുകൊണ്ടല്ലേ സദീഖ് റളിയല്ലാഹു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹു ഏകനാണ് എന്ന സത്യം പറഞ്ഞപ്പോ ഇത് ആദ്യമായിട്ട് അംഗീകരിച്ചത് സുദ്ദീഖുല്ലാഹു അക്ബർ റളിയല്ലാഹു അൻഹു ആണ് കാരണം എന്താ നബിസല്ലാഹു അലൈ വസല്ലമ തങ്ങളുടെ ജീവിതം അങ്ങനെ മനസ്സിലാക്കിയ വ്യക്തിയായിരുന്നു അബൂബക്കർ സുദ്ദീഖ് അള്ളാഹു അല്ല നബിസലാഹു അലൈ വസല്ലമ തങ്ങളിൽ നിന്നൊരു പോലും ചെറിയ ചെറിയ സമയത്ത് കുട്ടിപ്രായത്തിൽ പോലും സിദ്ദീഖ് റതിയല്ലാഹു താലാന്നുവിൻ്റെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത്രവത്ര ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു സിദ്ദീഖ് റതിയല്ലാഹു താലാന്നുവും പുണ്യനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നുപൂവത്തിന് മുമ്പ് തന്നെ അതുകൊണ്ടാണ് സിദ്ദീഖ് റതിയല്ലാഹു അന്നുവിനെ സംശയിക്കേണ്ടി വന്നിട്ടില്ല സുദീഖ് എനിക്ക് വഹി ലഭിച്ചിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ തീർച്ചയായിട്ടും അള്ളാഹു ഏകനാകുന്നു ആ അള്ളാഹുവിന്റെ ഏകത്വത്തിൽ നിങ്ങൾ വിശ്വസിക്കണം ഒന്നും പറയാനുണ്ടായിരുന്നില്ല സുദ്ദീഖ് റതി അള്ളാഹു കാരണം ഈ ജീവിതം കണ്ടുപഠിച്ചത് സുദ്ദീഖാണ് അതുകൊണ്ട് തന്നെയല്ല രണ്ടാമതായിട്ട് ഖദീജത്തുൽ കുബറ ബിബി റതി അള്ളാഹു അൻഹ എന്നെ വിശ്വസിച്ചത് എന്തെങ്കിലും ഒരു സംശയം പോലും പ്രകടിപ്പിച്ചില്ലല്ലോ നബി സല്ലാഹു അലൈ വസല്ലമ തങ്ങളുടെ ജീവിതം കൊണ്ടാണ് എങ്കിൽ അങ്ങനത്തെ എല്ലാ സമയത്തും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂട്ടുണ്ടായിരുന്ന സിദ്ദീഖ് റളിയല്ലാഹു തആലാ അൻവിന്റെ സങ്കടം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ് അതുകൊണ്ട് എല്ലാ സമയത്തും പുണ്യനബിനോട് കൂടെ ഞാനുണ്ട് നബിയെ അങ്ങയോട് കൂടെ വരാൻ എനിക്കൊരു സമ്മതം തരുമോ സുദ്ദീഖ് റളിയല്ലാഹു തആലാന്റെ ചോദ്യമാണ് അസ്സുഹബത്തു യാ റസൂലല്ലാഹ് അള്ളാഹുവിൻ്റെ റസൂലെ ഈ സുദ്ദീഖും അങ്ങയോടുകൂടെ അനുഗമിക്കട്ടെയോ അങ്ങേക്കൊരു കൂട്ടുകാരനായിട്ട് ഈ സുദ്ദീഖും അങ്ങയോടുകൂടെ വരട്ടെയോ എന്ന് ചോദിച്ചപ്പോ പുണ്യനബി സല്ലല്ലാഹു അലൈ വസല്ലമ തങ്ങൾ പറഞ്ഞു നഅം യാ നിങ്ങളും താങ്കളും എൻ്റെ കൂടെ വന്നോളൂ എന്ന് ഹിജറക്ക് അനുവാദം കൊടുക്കാണ് ഇതൊന്നുമല്ല നമ്മുടെ വിഷയം പ്രിയമുള്ള സഹോദരങ്ങളെ മഹാന മഹതിയാകുന്ന ആയിഷത്തു സിദ്ദീഖ് റബിയല്ലാഹു തആല അന്ന പറയുകയാണ് ഈ നഅം എന്ന വാക്കങ്ങട്ട് കേട്ടപ്പോ ഞങ്ങളുടെ പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മിൻ ഫറഹി ഹുബ്ബൻ ലിസുഹ്ബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയം നമ്മുടെ ഇവിടെയാണ് എവിടെ നഅം എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വാക്ക് കേൾക്കേണ്ട താമസം സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്തേ കാരണം എല്ലാ സമയത്തും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അന്നുണ്ട് മക്കയിൽ നിന്ന് വിട പറയുകയാണ് മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ് ഈ സമയത്ത് പുണ്യനബിന്റെ കൂടെയൊന്ന് പോകാൻ എനിക്ക് കഴിയില്ലേ എന്ന വേവലാതി ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അന്നുദിനോട് പറഞ്ഞപ്പോ എന്തേ പറഞ്ഞത് നിങ്ങളും എൻ്റെ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു തആലാന്നു കരഞ്ഞു പോയി എന്താ കാരണം സന്തോഷം കൊണ്ട് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ സഞ്ചരിക്കാൻ മദീ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളോട് കൂടെ മദീനയിലേക്ക് പലായനം ചെയ്യാനുള്ള അതിയായ മോഹം കൊണ്ട് അവിടുന്ന് അനുമതി കിട്ടിയല്ലോ എന്നത് കാരണം സുദീഖ് റതിയല്ലാഹു താലാന്നു കരഞ്ഞുപോയി ആര് പറയാണ് ആയിഷ ബീവി റതിയല്ലാഹു താല അന്ന തന്നെയാണ് പറയുന്നത് എൻ്റെ പിതാവ് പോയി അന്ന് ആയിഷ ബീവി താല അന്ന ചെറിയ കുട്ടിയാണല്ലോ അല്ലേ ഈ സമയത്താണ് മഹതിയാകുന്ന ആയിഷ റളിയല്ലാഹു തആല അന്ന പറയുന്നുണ്ട് فوالله ما شعرت قط قبل ذلك اليوم أن أحدا يبكي من الفرح എനിക്കറിയൂല സന്തോഷം കൊണ്ട് ആരെങ്കിലും കരയും എന്നുള്ളത് എന്റെ പിതാവ് ആ സമയം കരയുന്നത് വരെ അതിന് മുമ്പ് എനിക്ക് അറിയുമായിരുന്നില്ല എന്ന് ആര് പറയാണ് മഹതിയാകുന്ന ഉമുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ സന്തോഷം കൊണ്ട് ആര് കരഞ്ഞുപോയി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുപോയി ഈ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല അൻഹുവാണ് സ്വന്തം പിതാവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത പറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ ഒറ്റ അടിയങ്ങട്ട് കൊടുത്തു അല്ലേ ആര് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതെ സിദ്ദീഖിന്റെ വേളയിലാണ് മഹാൻ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇത് കേട്ടു തന്റെ പിതാവ് പുണ്യനബി സല്ലല്ലാഹു അലൈ വസല്ലമ തങ്ങളെ ചീത്ത പറയൽ കേൾക്കേണ്ട താമസം ഫസക്കഹു അബൂബക്കരിൻ സക്കത്തൻ ഷദീദ ഒരൊറ്റ അടിയങ്ങട് കൊടുത്തു മുഖത്ത് ആരുടെ സിദ്ദീഖ് റളിയല്ലാഹു തആലാന്റെ സ്വന്തം പിതാവിനെ തനിക്ക് ജന്മം നൽകിയ സ്വന്തം പിതാവിനെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത പറഞ്ഞു എന്നതായിരുന്നു കാരണം സഹാബത്തെ അത് സഹിക്കാൻ കഴിയൂല അവര് ഇതല്ലേ നമ്മൾ ഇന്നലെ പറഞ്ഞത് ഈ ഒരു സ്നേഹമാണ് മുഅ്മിനിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ സ്വന്തം പിതാവായാണെങ്കിലും ആ പിതാവ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുഖത്ത് ഒരൊറ്റ അടിയങ്ങട് കൊടുത്തു സംഭവം പറഞ്ഞു ആരോട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംഭവം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അന്നു തന്നെ പോയി പറഞ്ഞു നബിയെ ഇങ്ങനെ ഒരു സംഭവമുണ്ടായി എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അങ്ങയെ എൻ്റെ പിതാവ് ചീത്ത പറഞ്ഞപ്പോ എൻ്റെ പിതാവിനെ ഞാൻ അടിക്കുകയും എൻ്റെ പിതാവ് നിലത്ത് വീട് പോവുകയും ചെയ്തു റസൂലേ എന്ന് ആര് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വെച്ചുകൊണ്ട് ഈ സംഭവം പറഞ്ഞു നബിയെ എന്നിൽ നിന്നിങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ട് കാര്യക്കശേരിയൊക്കെ തന്നെയാണ് എൻ്റെ പിതാവ് തന്നെയാണ് പക്ഷേ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല അങ്ങയെ ചീത്ത പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഒരുപാട് വയസ്സായിട്ട് പ്രായമായിട്ടുണ്ട് പക്ഷേ ഞാൻ എൻ്റെ പിതാവിന് ഒരൊറ്റ അടി കൊടുത്തപ്പോൾ എൻ്റെ പിതാവ് നിലത്ത് വീണുപോയി റസൂലേ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസല്ലമ തങ്ങള് ചോദിച്ചു അവ അല്ല അബൂബക്കർ നീ അങ്ങനെ തന്നെ ചെയ്തോ എന്ന് ചോദിച്ചു പറഞ്ഞു അതെ നബിയെ ഇത് ശരി തന്നെയാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് അങ്ങയെ ചീത്ത പറഞ്ഞപ്പോ അതുകൊണ്ട് റസൂലിത്ത പറഞ്ഞുവല്ലോ അടുക്കലിട്ടും എന്റെ അടുത്ത് എന്റെ വാള് ഉണ്ടാകുമായിരുന്നെങ്കിൽ ഞാൻ എന്റെ പിതാവിനെ എനിക്ക് ജന്മം നൽകിയ പിതാവിനെ ആ സമയത്ത് ഞാൻ വധിക്കുമായിരുന്നു ആരാ പറയുന്നത് ബഹുമാനപ്പെട്ട അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു തആല ഇത് സംബന്ധമായിട്ടാണ് പടച്ചതമ്പുരാൻ പരിശുദ്ധമായ ഖുർആാനിൽ പറയുന്നത് സൂറത്തുൽ മുജാദലയിൽ മഹാന്മാര് പറയുന്നുണ്ട് എന്ത് ലാത്തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി മൻ വറസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും അങ്ങനെ ഒരു ആയത്ത് സൂറത്തുൽ മുജാദലയിലെ ഇരുപത്തി രണ്ടാമത്തെ ആയത്താണ് അത് മഹാനാകുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു കാര്യത്തിലാണ് ഈ ആയത്ത് ഇറ പടച്ച തമ്പുരാൻ ഇറക്കിയത് എന്നും അല്ല ആനാകുന്ന അബൂബയത്തുൽ ജറാഹ് റളിയല്ലാഹു തആലാൻവിന്റെ കാര്യത്തിലാണെന്നും പറയപ്പെടുന്നുണ്ട് ഏതായിരുന്നാലും ഇത് ഫിറ്റാണ് മഹാന്താക്കള് തഫ്സീറിന്റെ പണ്ഡിതന്മാര് സുദ്ദീഖ് കാര്യത്തിലാണ് പടച്ച തമ്പുരാൻ ഈ ആയത്ത് ഇറക്കിയത് എന്നും പറയുന്നുണ്ട് ലാ തജിദു കൗമൻ നബിയെ അങ്ങേക്ക് കണ്ടെത്താൻ കഴിയുകയില്ല കൗമൻ ഒരു ജനതയെ ഭയം പ്രകടിപ്പിക്കുന്ന വിഭാഗത്തോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതായ ഒരു മുമ്മിനികളെയും ഒരു അള്ളാഹുവിന്റെ റസൂലെ അങ്ങേക്ക് പടച്ച തമ്പുരാന് പടച്ച തമ്പുരാനെയും കയ്യാമത്ത നാളിലെയും വിശ്വസിച്ച ഒരു മുന്നെയും അങ്ങക്ക് കണ്ടെത്താൻ കഴിയൂല അത് മുഗ്മിനുകളുടെ സ്വഭാവമല്ല അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും എതിര് പ്രകർപ്പി പ്രകടിപ്പിക്കുന്നവരോട് സ്നേഹം പ്രകടിപ്പിക്കുക അല്ലേ നമ്മൾ പറയുന്നത് അല്ലേ നബിസല്ലാഹു അലൈ വസല്ലമ തങ്ങളെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയും എല്ലാ സമയവും വന്നിട്ട് റീബത്ത് നമീമത്ത് എന്ന് പറഞ്ഞാൽ പോരാ ഇരുസല്ലാഹു അലൈ വസല്ലവ തങ്ങളെ കുറിച്ച് ചീത്ത പറയുമ്പോ ഇല്ലാത്ത ഒരു മുടി കൊണ്ടുവന്നിട്ട് നബി സല്ലാഹു അലൈ വസല്ലമ തങ്ങളെയാണെന്ന് പറയുമ്പോ അതിനെതിരെ ശബ്ദിക്കല് റീബത്തും നമീമത്തും എങ്ങനെയാണ് ആകുന്നത് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെന്ത് യുവാദൂന അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും എതിരഭിപ്രായം പ്രകടിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നവരെ അങ്ങേക്ക് കാണാൻ കഴിയൂല അത് മുഗ്മിനിന്റെ ലക്ഷണമല്ല അവന് മുഗ്മിനെന്ന് പറയില്ല പിന്നെ എങ്ങനെ ദൈവത്തിന്റെ നിയമത്വമാകുന്നു എന്നിട്ടോ ولو كانوا آباءهم أو أبناءهم أو إخوانهم أو أشيرتهم പടച്ച തമ്പുരാൻ പറയുകയാണ് അവരുടെ പിതാക്കന്മാരാകട്ടെ അവർ അല്ല അവരുടെ മക്കളാവട്ടെ അവരുടെ സഹോദരങ്ങളാവട്ടെ അവിടെ അവരുടെ കുടുംബങ്ങളാവട്ടെ ആരായിരുന്നാലും കുടുംബത്തിൽപ്പെട്ട ആരാണെങ്കിലും വേണ്ടില്ല സ്വന്തം പിതാക്കന്മാര് പുണ്യ റസൂൽ സല്ലാഹു അലൈ വസല്ലമ തങ്ങളോടും അള്ളാഹുവിനോടും എതിരിടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരവരെ സ്നേഹിക്കുകയില്ല എന്ന് അള്ളാഹു താല ഖുർആൻ ഇറക്കി അക്ബർ അള്ളാഹു താലാന്നുവിന്റെ കാര്യത്തിലാണ് ഈ ഖുർആൻ ഈ ഖുർആാനിന്റെ ഈ ആയത്ത് പടച്ച തമ്പുരാൻ ഇറക്കിയത് എന്ന് പറയപ്പെടുന്നുണ്ട് അല്ല മഹാനാകുന്ന ബദർ യുദ്ധത്തിൽ വെച്ചുകൊണ്ട് അബൂബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു സ്വന്തം പിതാവിനെ വകവരുത്തി അബൂബൈദ റളിയല്ലാഹു തആലാന്നുവിന്റെ കാര്യത്തിലാണ് ഇതും എന്നും പറയപ്പെടുന്നുണ്ട് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഒരു സ്നേഹമായിരിക്കണം ഉമ്മനുകൾക്ക് പുണ്യ സല്ലാഹു അലൈ വസല്ലമ തങ്ങളോട് ഉണ്ടാവേണ്ടത് അള്ളാഹു താര നമുക്ക് തോഫിയൊക്കെ നൽകുമാറാവട്ടെ അള്ളാഹു താര നമുക്ക് തോഫിയൊക്കെ നൽകുമാറാവട്ടെ അങ്ങനെ വരുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈ വസല്ലമ തങ്ങളുടെ ഷഫാത്തിൽ ഋതുമയിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാവട്ടെ അതല്ലേ പറഞ്ഞത് മഹാനാകുന്ന അനസബിൻ മാലിക് അള്ളാഹു താലാന്നുവിന്റെ ഒരു ഹദീസില്ലേ എപ്പോഴും കേൾക്കാറുള്ള ഒരു ഹദീസ് അല്ലേ അലൈഹി വസല്ലം റസൂൽ അലൈഹി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് എന്നിട്ട് പറഞ്ഞത് ആ ഹദീസ് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു ഹദീസാണ് ഈ ഹദീസ് അനസ് റബി അള്ളാഹു പറയുന്നുണ്ട് ഒരു അറാബിയായ ഒരു മനുഷ്യൻ പുണ്യനബി സല്ലാഹു അലൈഹി തങ്ങളോട് പറഞ്ഞു നബിയേ മതസായ തുയാ റസൂലല്ലാ ഖിയാമത്ത് നാൾ എപ്പോഴാണ് സംഭവിക്കുക എന്ന് ചോദിച്ച ഹദീസ് അപ്പൊ പുണ്യനബി സല്ലാ അലൈഹി സ്വലമ തങ്ങളോ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചത് നീ ഖിയാമത്ത് നാൾ സംഭവ ഖിയാമത്ത് നാളിന് വേണ്ടി എന്താണ് നീ തയ്യാറ് ചെയ്തിട്ടുള്ളത് എന്ന ആ സഹാബി പറഞ്ഞത് ഹബ്ബുല്ലാഹി ഞാൻ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ഞാൻ അതിരക്കീയത്തിലുണ്ട് ഞാൻ കൂടുതൽ നിസ്കാരവും നോമ്പും ഒന്നും ഞാൻ അനുഷ്ഠിച്ചിട്ടില്ല സുന്നത്തായ കർമ്മങ്ങളൊന്നും കൂടുതൽ ചെയ്തിട്ടില്ല എന്നർത്ഥം പക്ഷേ ഇതല്ലേ നമ്മൾ ഇന്നലെ പറഞ്ഞത് എന്ത് മനസ്സിലായില്ലേ അപ്പൊ നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഈ ഹുബ് നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധുഹ പറയലും അത് ഏറ്റവും വലിയ പ്രവർത്തനമാണ് ഇത് നമുക്ക് മനസ്സിലായി അപ്പോഴാണ് നബി സല്ലാഹു അലൈ വസല്ലമ തങ്ങൾ പറഞ്ഞത് അരി പറയാണ് അനസബിൻ മാലിക് റളിയല്ലാഹു തആല എന്ന് പറയുകയാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു ആ അയറാബിയായ മനുഷ്യനോട് പറഞ്ഞു എങ്കിൽ പിന്നെ നീ പേടിക്കണ്ട ഇന്നക മഅമൻ അഹ്ബബത നീ ആരെയാണോ നീ ഇഷ്ടപ്പെടുന്നത് നീ അവരോട് കൂടെയായിരിക്കും നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ഹദീഫാണ് സത്യത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല നബി സല്ലല്ലാഹു അലൈ വസല്ലമ തങ്ങളോടുള്ള അങ്ങേ അറ്റത്തെ സ്നേഹം ആ പുണ്യ നബി സല്ലല്ലാഹു അലൈ വസല്ലമ തങ്ങളോട് കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്കത് കാരണമാകും ചിന്തിച്ചിട്ടുണ്ടോ അനസ് മാലി അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട് ഈ ഹദീസ് ഫമാ ഫറഹന ബഅദൽ ഇസ്ലാമി ഫറഹൻ അശദ്ദ മിൻ ഖൗലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നക മഅ മൻ അഹ്ബബ്ത കണ്ടോ കാരണം അത്രമാത്രം സ്നേഹമായിരുന്നു മഹാന്മാരായിരിക്കുന്ന സഹാബത്തെ ക്രാമിന് പുണ്യനബി സല്ലാഹു അലൈ വസല്ലമ തങ്ങളോട് അനസ്ബിന് മാലിക് റതിയല്ലാഹു എന്ന് പറയുകയാണ് ഇസ്ലാമിന് ശേഷം ഇത്രയും ഞങ്ങൾക്ക് സന്തോഷം ഉളവാക്കുന്ന ഒരു ഹദീസ് പുണ്യനബിയിൽ നിന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല എന്തായി കേട്ടത് എന്താണ് കേട്ടത് ആരെയാണോ ഇഷ്ടപ്പെടുന്നത് നീ അവരോട് കൂടെയായിരിക്കും കുഞ്ഞനബിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അവരോട് കൂടെയായിരിക്കും സല്ലാഹു അലൈഹി വസല്ലം അരി പറയാണ് അനസബിൻ മാലിക് റളിയല്ലാഹു തആല എന്ന് പറയാണ് ഇസ്ലാമിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വാക്കിനേക്കാൾ സന്തോഷകരമായിരിക്കുന്ന ഒരു വാക്കും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനസബിൻ മാലിക് റളിയല്ലാഹു അൻഹു വീണ്ടും പറയുന്നുണ്ട് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ഫഅന ഉഹിബ്ബുല്ലാഹ വറസൂലഹു കഴിഞ്ഞില്ല അനസബിന് മാലിക് റതി അള്ളാഹു താലാന്ന് പറയുകയാണ് അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു ഞാൻ പുണ്യനബിനെയും ഇഷ്ടപ്പെടുന്നു പോരാ എന്തിനാ നിനക്ക് ഇഷ്ടപ്പെടുന്നത് എന്തിനാ ഇഷ്ടപ്പെടുന്നത് ആര് പറയുകയാണ് അനസബിന് മാലിക് റതി അള്ളാഹു എന്ന് പറയുകയാണ് അവസാനിപ്പിക്കാൻ വരട്ടെ ഞാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നു അബൂബക്കറിനെ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നു ഉമറ ഉമറിനെയും ഞാൻ ഇഷ്ടപ്പെടുന്നു റളിയല്ലാഹു അൻഹു റസൂലിനെയും അവിടുത്തെ രണ്ട് സ്വന്തം സഹചാരികളാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അന്നുവിനെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അന്നുവിനെയും ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നിട്ട് വീണ്ടും മാലിക് റളിയല്ലാഹു തആല അന്നു പറഞ്ഞു ഞാൻ വെറുതെ അല്ല അബൂബക്കറിനെയും ഉമറിനെയും ഇഷ്ടപ്പെടുന്നത് ഫർജൂ അൻ അകൂന മഅഹും ഞാൻ കൂടെ ആയിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഫർജു അൻ അകൂന മഅഹും ബി അമാലിഹിം ആര് പറയുകയാണ് അനസബിന് മാലിക് റതിയല്ലാഹു എന്ന് പറയുകയാണ് അബൂബക്കർ സിദ്ദീഖ് റതിയല്ലാഹു അന്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തു പോയ അമലുകൾ അവർ ഈ പുതുരിയാവിൽ ചെയ്തു പോയ ഒരുപാട് സൽക്കർമ്മങ്ങൾ ഉണ്ടല്ലോ ആ സൽക്കർമ്മങ്ങൾ അവരെ പോലെ ഞാൻ പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്തേ പറയാൻ കാരണം പുണ്യനബി പറഞ്ഞതാണ് അന്തമൻ അഹബബുത്ത നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് നീ അവരോട് കൂടെയായിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു ورسوله وأبا بكر وعمر بن الخطاب ആര് പറയുകയാണ് അനസ്ബിന് മാലിക് റളിയല്ലാഹു അൻഹു പറയാണ് പിന്നെ സംശയിക്കണോ നമ്മുടെ ഹബ്ബില് നമ്മൾ സംശയിക്കണോ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും അള്ളാഹു താല നമുക്ക് ലഭിക്കും നൽകുമാറാവട്ടെ അള്ളാഹു താല നബി സലല്ലാഹു അലിഹി വസല്ലമ തങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദോസുൽ ഒരുമിച്ച് കൂട്ടാൻ അള്ളാഹു താല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് സഹാബത്തിന്റെ ചരിത്രം ഇങ്ങനെയായിരുന്നു നബിസലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എതിരിൽ ആരെങ്കിലും ശബദിച്ചിട്ടുണ്ടെങ്കിൽ അവര് സ്വന്തം പിതാക്കളാണെങ്കിലും അവരെ മക്കളാണെങ്കിലും അടുത്ത കുടുംബങ്ങളാണെങ്കിലും അവരെ നോക്കാതെ മുഖം നോക്കാതെ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള പുണ്യമാക്കപ്പെട്ട റസൂലിന്റെ സൊലവാഹു അലൈ വസല്ലമ തങ്ങളോടുള്ള അങ്ങേ അറ്റത്തെ സ്നേഹമാണ് അവർക്ക് ഇതിന്റെ പിന്നിലുണ്ടായിരുന്നത് മറിച്ചൊന്നുമില്ല അതുകൊണ്ടാണ് നബി സല്ലാഹു അലൈ വസല്ലമ തങ്ങളോടുള്ള സ്നേഹം അവിടുത്തെ മതഹ് ഇത് നമ്മളെ സ്വർഗത്തിലെത്തിക്കും എന്ന് പറയുന്നത് ഫർവാക്കപ്പെട്ട അമലുകൾ എടുക്കണം അള്ളാഹു താല അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു താല നമുക്ക് തോഫീഖ് നൽകുമാറാവട്ടെ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി ലോകത്ത് ഒരുമിച്ച് കൂടാൻ അള്ളാഹു താല നമുക്ക് തോഫീഖ് നൽകുമാറാവട്ടെ ആ പുണ്യമാക്കപ്പെട്ട റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ റസൂലിനെ പറയണം നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആര് പറയാൻ നമ്മളും ആ റസൂൽ സല്ലാഹു അലി വസല്ലമ തങ്ങളെ സ്മരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആര് പറയാൻ നമ്മളത് ഏറ്റെടുക്കണം നമ്മളത് ഏറ്റെടുത്തേ പറ്റൂ തീർച്ചയായിട്ടും നബി സല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ പേരിൽ ആരെങ്കിലും കള്ളം പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരിൽ ശബ്ദിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ ഒരു വലിയ ജിഹാദാണ് ഈ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ ഒരു ജിഹാദായിട്ട് നമ്മൾ മാറ്റണം നമ്മൾ അത് ഏറ്റെടുക്കണം സുദീഖ് ചരിത്രം പറഞ്ഞില്ലേ സ്വന്തം പിതാവ് നബി തങ്ങളെ ചീത്ത പറഞ്ഞപ്പോഴാണ് ഒന്നും പറയാതെ മുഖത്തേക്ക് ഒരു അടിയങ്ങട് കൊടുത്തിട്ട് അവിടെ നിലത്തിരുത്തി നമ്മൾ മുന്നിട്ടിറങ്ങണ്ടേ നമ്മൾ മുറ്റി മുന്നിട്ടിറങ്ങണം ഇത് ദൈവത്തും നമീമത്തും അല്ല സലാഹു നബി സലാഹു തങ്ങളുടെ പേരിൽ കള്ളം പറയുന്നവരെ നമ്മളെ ശക്തമായിട്ട് നേരിടുക തന്നെ വേണം അള്ളാഹു താല അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു താല തൂഫിയൊക്കെ നൽകുമാറാവട്ടെ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ എൻ്റെ ടൈം അവസാനിച്ചിട്ടുണ്ട് ഞാൻ തൽക്കാലം ഇന്നത്തേക്ക് വിട ചോദിക്കുകയാണ് അള്ളാഹു താല ഒരുപാട് പേര് ദുആ കൊണ്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അള്ളാഹു താല എല്ലാവിധത്തിലുള്ള പറക്കത്തും നൽകുമാറാവട്ടെ ഈ ലോകത്തും പരലോകത്തും അള്ളാഹു താല നന്മയിൽ അവരെയും നമ്മയും ആക്കുമാറാവട്ടെ സുഖലാഭ സ്വർഗത്ത് ഒരുമിച്ച് ഒരുപാട് ആളുകൾ ആകൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ച് പെരുമാറാവട്ടെ ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും പടത്ത തമ്പുരാൻ സ്വീകരിക്കുമാറാവട്ടെ ഇത് നബിസലാഹു അലൈവല്ല തങ്ങളോടുള്ള ഹുബ് അവിടുത്തെ ഹുബിനോടുള്ള പ്രകടിപ്പിക്കലായി അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ അതുവഴി നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ഷഫായത്തിൽ ഉറുമയിൽ ഉൾപ്പെടണം ഇതിൻ്റെ പിന്നിൽ നമുക്ക് മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല ആരെയും ഇവിടെ കുറ്റം പറയലൊന്നല്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം നബി സലവാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ് അത് പ്രകടിപ്പിക്കലാണ് മറ്റുള്ള ലക്ഷ്യങ്ങളൊന്നും നമുക്ക് ഇതിൻ്റെ പിന്നിലല്ല ഇതുവഴി നമുക്ക് ഈ രോഗത്തിൽ രക്ഷപ്പെടണം നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ പുണ്യനബിൻ്റെ സലവാഹു അലി വസല്ലമ തങ്ങളുടെ ഷഫായത്തിൽ ഉൾപ്പെടണം ഈ ഒരു ഉദ്ദേശമല്ലാതെ മറിച്ച് ഉദ്ദേശങ്ങളൊന്നുമില്ല അള്ളാഹു താല അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു താല തൗഫീഖ് നൽകുമാറാവട്ടെ اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب നമ്മുടെ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കളുണ്ട് അവർക്കെല്ലാവരുടെയും അള്ളാഹു താല അവർക്കെല്ലാവർക്കും അവരുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ അവരെ കൂടി നമ്മുടെ ദ്വായിൽ ഉൾപ്പെടുത്തണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ തൽക്കാലം ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു വാഹുദാവാന അലഹമുല്ലാഹി റബിൻ അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു